രോഗികൾ الحمد لله ആചാര്യ ദേവത ഞാൻ ചിദാനന്ദ സ്വരൂപനാണ് ഞാൻ കേട്ടിട്ടുണ്ട് ചൈതന്യ സ്വരൂപനാണ് എങ്ങനെ ശാപമൊന്നും ആര് ശപിച്ചു അതിന് വാർത്തയും പറയുന്നു സനൽകുമാർ നിഷ്കാമനാണെന്ന് കാമനാണെന്ന് ആരെങ്കിലും നമസ്കരിക്കുന്നതിന് തന്നെയാണ് മണിയടിച്ച് കാര്യം സാധിക്കേണ്ട ആവശ്യമൊന്നും നിനക്കില്ല ഇതിൻ്റെ അഹങ്കാരമാണ് അതസ്തും ഭവകാമാർത്ഥ നീ കാമം നിറഞ്ഞവനായി ശരജന്മ എന്ന പേര് നീ എന്ത് വരാനുള്ളത് അവരോട് തിരിച്ച് കോപിക്കരുത് എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ട് ഹിമാനികൾ തൊട്ടതിൽ പിടിച്ചതിനൊക്കെ ശ്രമിക്കാൻ പോയവരോട് ചെന്ന് അവന് ചോദിക്കും അതേക്കുറിച്ച് ഞാൻ മുൻകൂട്ടി ഒന്നും പറയുന്നില്ല നമ്മുടെ മനസ്സിൽ വേറെ ഭാവനയൊന്നും ഉണ്ടാക്കുന്നതല്ല കഥ കേട്ട് കഴിഞ്ഞതിന് ശേഷം അഭിപ്രായം എന്തുകൊണ്ട് പറയും നമ്മുടെ അഭിപ്രായം ജലന്ധരൻ എന്ന് പറയുന്നൊരു അസുരം ഒരു അസുരൻ ജലന്ധരൻ ഇയാൾക്ക് മായാകും ഇയാളുടെ ദേവന്മാരെല്ലാം ജഡയെല്ലാം നൽകി കഴിയണം നന്ദികേശനും ആവശ്യത്തിനുള്ള മുറിവെല്ലാം പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സംഗതിയൊക്കെ മനസ്സിലാവും ചേട്ടൻ ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെ ചെന്ന് ചേട്ടൻ അവിടെ ചെന്ന് നോക്കി മനസ്സിലാവില്ല സംഗതി എന്താ അവിടെ നിരന്തരന്റെ ശരീരാവശിഷ്ടങ്ങളെല്ലാം കഴുകന്മാരെല്ലാം കുത്തി മരിച്ചു കുറുക്കം കുറുക്കന്മാരൊക്കെ തിന്നു അങ്ങനെ ഒരു ഇത് കണ്ട് മഹാരസ്യപ്പെട്ട് എഴുതിയിരുന്നു രാത്രിയുടെ നാലായിരമാണ് ഉറക്കം ഉറങ്ങാനും പറ്റുന്നില്ല ബ്രാഹ്മണരെയൊക്കെ വിളിച്ചു പറഞ്ഞു ഇതിനെന്തെങ്കിലും പരിഹാരം കണ്ടെത്തണം ഞാനിങ്ങനെ വല്ലാത്തൊരു സ്വപ്നം ഇതായിരിക്കുന്നത് ഇതൊന്നും അറിയാതെ ഇതിന്റെ സംയമീകളായി This is, uh, the stories, etc. നമുക്കറിയാം പല സ്ത്രീകളോട് അങ്ങനെ അനുരാഗം കാണിക്കത്തില്ല പക്ഷെ ഇയാൾ അസുരന്റെ ലയെ കണ്ടപ്പോൾ ഇയാൾ ആക്രാന്തം കാണിക്കും അപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി ഇതാണ് സമയം പിന്നെ കഥ വേറെ വഴിക്ക് പോകുന്നു വിഷ്ണുവിന്റെ സാക്ഷാത്കാരം ഉണ്ടായി പക്ഷേ കഷ്ടകാലം എന്താണ് വിഷ്ണു എപ്പോഴാണോ നരസിംഹവേഷം ധരിച്ചത് എപ്പോഴാണ് നരസിംഹ രൂപിയായത് പ്രഹ്ലാദൻ കൊല്ല അതുകൊണ്ട് ഈ ഉപാസിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം എങ്ങനെയാ കാണുന്നതെന്ന് പറയാൻ പറ്റും എന്ന് ഗ്യാരണ്ടി എല്ലാം നിർസുഖ രോഗം കണ്ണിന്റെ അപ്പം തട്ടിപ്പോകും പിന്നെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തേലശബ്ദോഹി അതുകൊണ്ട് ശപിക്കപ്പെട്ട നിർഹരി എന്താണ് സ്ത്രീ സ്ത്രീയോഗം സ്ത്രീ വിയോഗം കൊണ്ട് ദുഃഖിതനായി അതുകൊണ്ടാണ് രാമന് ജീവിതത്തിൽ മൂന്ന് തവണ സ്ത്രീ വിയോഗം സംഭവിച്ചു ഒന്ന് രാവണൻ അടിച്ചു മാറ്റിയിട്ട് ഭാര്യാവിയോഗം രണ്ടാമത് സ്വയം കാട്ടിൽ ഉപേക്ഷിച്ചപ്പോൾ അവിടെയും സ്ത്രീ വിയോഗം മൂന്നാമത് തിരിച്ചു കൊണ്ടുവന്നപ്പോ ഭൂമിയിലെ ഭൂമി പിളർന്നു സീതയെ കൊണ്ടുപോകും അങ്ങനെ മൂന്ന് ഇത് എന്താണ് ഈ പറയുന്ന വിഷ്ണുവിന്റെ ശാപം പുരാണത്തിലുള്ളതാണ് ഇന്നും വായിക്കുന്നത് ഏത് പുരാണം ഞാൻ പറഞ്ഞില്ല തത്വമില്ല അപ്പോ ഈ പുരാണം എന്ന് പറയുന്നത് എന്നൊരു ചോദിക്കുന്നത് ഇതൊക്കെ എന്താ ഏ എങ്ങനെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതൊക്കെ പിന്നെ എന്തിനു എഴുതി വെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇന്ന് നമ്മുടെ ആൾക്കാരുടെ സിനിമ പിടിക്കുന്നത് സീരിയലോ കണ്ട് കൈയടിക്കുകയും പൊട്ടിച്ചിരിക്കുകയും എല്ലാം ചെയ്യും അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞപ്പോൾ അത് നടന്നിക്കഴിഞ്ഞു അതിന്റെ നല്ല സന്ദേശങ്ങൾ മോശങ്ങളാണ് അതിനൊന്നുള്ള മനുഷ്യൻ ശ്രദ്ധിക്കില്ല പിന്നെ എന്താണ് ഇതിൽ നിന്ന് വിഷുവലായതുകൊണ്ട് ചില കാര്യങ്ങളെല്ലാം മനുഷ്യനെ അനുകരിക്കണം തോന്നും മദ്യപിച്ചിരിക്കുന്ന മതോന്മത്തന്മാരായിരിക്കുന്ന കാണുമ്പോൾ കാണുമ്പോൾ നമുക്ക് ഇതുപോലെ പ്രത്യേകം അനുകരണങ്ങൾ നല്ലതെന്ന് അനുകരിക്കത്തില്ല മോശമായ കാര്യങ്ങൾ വേഷഭൂഷാദികൾ എന്താണ് കാഴ്ചയിൽ ആകർഷിക്കുന്ന ചില കാര്യങ്ങളൊക്കെ മനുഷ്യരിന്ന് അനുകരിക്കുക അതിൽ കൂടുതൽ ആണ് കവി ബലി എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് ആരാ പറഞ്ഞിരിക്കുന്നത് ആനന്ദവർക്കെല്ലാം പറയുന്നത് അപ്പോൾ അത് നമ്മുടെ ഏതോ ചില വഴികളിലൂടെ ഇത് തന്നെ ആത്യന്തികമായ ഒരു തൃപ്തിയിലേക്ക് കൊണ്ടെത്തിച്ച് എത്തിക്കും എങ്ങനെയാണ് എരിവ് ഇഷ്ടപ്പെടുന്നത് നാക്ക് പൊടിയാൽ ഇങ്ങനെ ഇഷ്ടപ്പെടും പൊളിപ്പ് മുഖം പക്കരിച്ചാൽ നമ്മൾ തന്നെ അത് ഇഷ്ടപ്പെടും മധുരമാണെങ്കിലും രണ്ട് കൈ ഇതുപോലെയൊക്കെ ഉള്ളതല്ല അല്ല നമ്മുടെ ഈ തണ്ടും മറിക്കുന്ന പോലെ ഇതിനകത്തും കാര്യങ്ങൾ തെറ്റും അതുപോലെയുള്ളൂ അപ്പോൾ ഇതിനെയൊക്കെ കോമഡിയായിട്ട് കണ്ടിരുന്നു അച്യുതാനന്ദ വേണമോ അവൻ ചോദിക്കുന്നു വിഷ്ണു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പിന്നെ എനിക്കെന്തുകൊണ്ട് ചോദിച്ച ഉത്തരം എന്തെങ്കിലും ഉത്തരം പറഞ്ഞാലും വായടക്കുകയും പിന്നെ അന്ന് ഇത് എല്ലാം നടന്നെന്ന് വെച്ചാൽ സാമാന്യ ജനത്തിന് വിദ്യാഭ്യാസം ഇതൊക്കെ വായിക്കുന്ന ആസ്വദിക്കുന്ന കുറെ പണ്ഡിതന്മാരാണ് സാഹിത്യ धर्म പൂർവപക്ഷം കൊണ്ട് കഴിയാതെ അങ്ങനെ പൂർവപക്ഷം വരുന്നത് ബൗദ്ധന്മാരും മറ്റുമാണ് അങ്ങനെ വരുമ്പോൾ അവിടെ ആചാര്യന്മാരൊക്കെ പ്രയോഗിക്കുന്ന ഒരു ആയുധമാണ് ഈ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വർണ്ണ ആശ്രമ വ്യവസ്ഥകളെല്ലാം വേദസംബന്ധമാണ് ഇതിനകത്ത് എവിടെയും പറയുന്നു ഏതോസേ സമത്യാവശ്യം ഇതൊക്കെ അവരവരുടെ സൗകര്യത്തിന് വ്യാഖ്യാനിക്കാൻ വേണ്ടി ഇതൊക്കെ പോട്ട് പിടിക്കുന്നതാണ് അവരവരുടെ ഉള്ളിലിരിക്കുന്ന സിദ്ധാന്തങ്ങളെ സമർപ്പിക്കാൻ അതാണ് അത് തെറ്റെന്നും ഞാൻ പറയും അതങ്ങനെയാണെന്ന് പറയും എല്ലാക്കുകയോ എന്തുകൊണ്ട് ചെറിയ ധൈര്യത്തിന് അങ്ങനെ വ്യാഖ്യാനിക്കുന്നു പണ്ടും ഗോപാലമായിട്ട് അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കാൻ പറ്റും എന്നാൽ നമുക്ക് ജ്യേഷ്ഠാദ്വൈതികളും എല്ലാവരും ഇതെല്ലാം ഉദ്ധരിക്കുന്നു അവരിതിനൊന്നും നോക്കിയിരിക്കുന്നേ ഇല്ല അതുകൊണ്ട് ദൈവമായ വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മ ഉൽപ്പന്നനെ അറിയില്ലായ്മയാണ് പറയുക എന്തുകൊണ്ട് നമുക്ക് മറ്റ് വ്യാഖ്യാനങ്ങളൊന്നും മാധ്വാചാര്യനെ വ്യാഖ്യാനിച്ചതൊന്നും ബോധമില്ല ബോധമില്ലാത്തവരെല്ലാം എന്നത വൈകരിച്ചു വല്ല കാര്യമില്ല അത് വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കി എന്നിട്ട് ചോദ്യം ചെയ്യും അപ്പൊ അത് അദ്വൈതമെന്ന് ഒരാൾ പറഞ്ഞാൽ വേറെ ആൾ ഭീമാചാരി അദ്വൈതിയെ കുറിച്ച് ദ്വൈതം കൂടെ അംഗീകരിക്കും അതൊരിക്കലും സാധിക്കും നിങ്ങൾ വിശിഷ്ടാദ്വൈതം പഠിക്കും മുമ്പോട്ട് ചെന്നു കാണും ഭാഷകൾ വന്നത് എന്താ അവിടുത്തെ മെയിൻ പരിപാടി ശങ്കരായ കണ്ടിരിക്കുക ഒന്നാമതാണ് കണ്ണിച്ച് കിടന്നു ശങ്കരായ അത് കണ്ടിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് അതിനുമുമ്പ് ഏകലോകവാസം പഠിക്കും പക്ഷെ പിന്നീട് വന്നവരെന്ത് ചെയ്തു അവരെ പോയി അവരതിനെ കളിച്ചു മധുനെയും കളിച്ചു വൈദിക സമ്പ്രദായങ്ങൾ അത് പ്രത്യേകമായാണ് വൈദിക പുരാണങ്ങളിൽ പറയുന്ന പോലെ വ്യക്തമായി വർണ്ണാശ്രമ ഉത്സവത്തിൽ വേദങ്ങളിൽ പറയുന്നുണ്ട് അതിന്റെ സൂചനയും ബ്രാഹ്മണസി ഉപമാസി ബഹുരാജന്റെ കർത്തക ഓരോ ഇത്രയും പോരാ ഇത്രയും കൊണ്ട് കാര്യം നടക്കത്തില്ല അതിന് അതാണ് വേദാർത്ഥത്തെ ബ്രഹ്മാണ്ഡം ചെയ്തു എന്ന് പറയും ഒന്നും പെർഫെക്റ്റ് അല്ല പ്രധാനമായി എന്താണ് ഈ കാവ്യങ്ങൾ ഇത് മാത്രമല്ല നമ്മൾ പറയുന്ന പുരാണ ഗീതാശ്രമം മാത്രമല്ല കാവ്യങ്ങൾ പോലും എന്താണ് അതിലെല്ലാം ഈ വർണ്ണാശ്രമ പുസ്തക സമ്മർദ്ദിക്കുന്നുണ്ട് അതായത് ഒരു ഭാഗം മറ്റൊരു ഭാഗം എന്താണ് അതിൽ ആസ്വദിക്കുക പ്രത്യക്ഷമാണ് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല ഏത് കാര്യവും നമുക്ക് ഇഷ്ടമുള്ള ഇല്ലാത്ത തള്ളിക്കളയാനാണ് പ്രത്യക്ഷം അവർ പറയും പത്മപുരാണം പ്രമാണമാണ് പക്ഷേ അതിൽ പ്രത്യക്ഷ ഭാഗങ്ങളുണ്ട് അത് തള്ളിക്കളയണമെന്ന് പറയും അപ്പൊ ഈ പറയുന്ന കഥകളെ അവർ തള്ളിക്കളയും ശിവപുരാണത്തിന്റെ ശിവഭക്തന്മാർ പറയാ പറഞ്ഞില്ല ശിവൻ ചില കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് അതൊക്കെ പ്രത്യക്ഷമാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല പിന്നീട് ആ വേണ്ടി ചേർത്ത് നമ്മൾ തള്ളിക്കളയും എന്ന് വെച്ചാൽ രണ്ട് കൂട്ടം മസാലകളെല്ലാം ചുരുക്കത്തിൽ ഇതിനകത്തൊന്നും നിർത്തും പണ്ഡിതന്മാരുടെ എല്ലാത്തിനും സ്വഭാവം അതിനാണ് ക്ഷിപ്തം എന്ന് പറയുന്നത് പറഞ്ഞിട്ട് ഇപ്പൊ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാ മനസ്സിലാകുന്നുണ്ട് ഇത് ശരി തന്നെയാണ് പക്ഷെ ഈ ഭാഷയിൽ വെച്ചിരിക്കുന്ന സാധനം അതാണ് പ്രശ്നം ഏത് ബ്രെയിൻ